ഐതരേയോപനിഷത്തിലെ ഒരു വരിയുടെ കാൽഭാഗമെടുത്ത് പുരുഷം അമൂർച്ഛയത് സർവസൃഷ്ടിക്കും ശേഷം പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്ന മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു എന്നതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആദ്യജാതനായി പുരുഷനെ ജനിപ്പിച്ചു അതായത് യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ദുർവ്യാഖ്യാനം തസ്മാദ്യജ്ഞാത് ചന്ദാംസി ജജ്ഞിരേ തസ്മാദ്യജോത്തസ്മാദജായതാം ഋഗ്വേദത്തിലെ വരിയുടെ അർത്ഥം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ യജ്ഞത്തിൽ നിന്ന് ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഛന്തസ്സുകളും ഉണ്ടായി വേദവേദാംഗങ്ങളുണ്ടായി അതായത് ക്രിസ്ത്യാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോശി എബ്രഹാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രജാപതി എന്ന യേശുക്രിസ്തുവിനെ യാഗാഗ്നിയിൽ ഹോമിച്ചതിന് ശേഷം ഇസ്രായേലിലെ കൽവരിക്കുന്നില് ഋഗ്വേദവും യജുർവേദവും സാമവേദവും രചിക്കപ്പെട്ടു ഈ അർത്ഥമാണോ അതിനുള്ളത് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം നോക്കുക സർവാത്മകനായ സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ പുരുഷൻ ഹോമിക്കപ്പെട്ട യാഗത്തിൽ നിന്ന് ഋക്കുകളും ഋഗ്വേദവും സാമവേദവും അതിൽ നിന്ന് തന്നെ യജുർവേദവും ഛന്ദസ്സുകളും എല്ലാം ഉണ്ടായി അതായത് യേശു ക്രിസ്തുവിനെ ഹോമിക്കപ്പെട്ട അഗ്നിയിൽ നിന്നാണ് ഈ വേദങ്ങളെല്ലാം ഉണ്ടായത് ഈ അർത്ഥം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുണ്ടോ തസ്മാദശ്വ അജായന്ത ഏകേചോ ഭയാതത ഗാവോഹ ജിജ്ഞരേ തസ്മാത് തസ്മാത് ജാത അജാവയ യേശു ക്രിസ്തുവിനെ ഹോമിച്ചു കഴിഞ്ഞിരിക്കുന്ന അഗ്നിയിൽ നിന്ന് കുതിരകളും ആടുകളും പശുക്കളും ഉണ്ടായി പുതിയ അർത്ഥം അത്യുജ്വലമായി ക്രിസ്ത്യാനികൾ അംഗീകരിക്കേണ്ടതായി കൂശി എബ്രഹാം സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ യത്പുരുഷം വ്യധതുക്കഥിധാവ്യകൽപ്പയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരു പാദ ഉച്ചേതേ യഥാർത്ഥ അർത്ഥം പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച പുരുഷന് എവിടെയാണ് കാല് എവിടെയാണ് കൈകള് എവിടെയാണ് മുഖം സർവതും പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഋഗ്വേദത്തിൻ്റെ വരിയുടെ അർത്ഥം ഇനി കൂശി എബ്രഹാം കൊടുത്തിരിക്കുന്ന അർത്ഥം ഈ പുരുഷയാഗത്തിൽ യാഗവസ്തുവായി എരിഞ്ഞ് അമരുന്ന പുരുഷൻ വീണ്ടും ആദിയിലെന്ന പോലെ ചൈതന്യമായി ജീവനായി പ്രപഞ്ചത്തിൽ പുതുവ്യവസ്ഥിതിയിൽ നിലനിൽക്കും എന്താ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ പ്രജാപതിയുടെ കുറിച്ച് യോഹന്നാൻ പതിനഞ്ച് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന സംസ്കൃത വരിയാണ് ഇത് പേജ് നൂറ്റിയാറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരൂതദസ്യദ്വൈശ്യപദ്ഭ്യാം ശൂദ്രോ അജായത യേശുക്രിസ്തുവിൻ്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി യേശുക്രിസ്തുവിൻ്റെ തുടയിൽ നിന്ന് വൈശ്യരുണ്ടായി യേശുക്രിസ്തുവിൻ്റെ കാലിൽ നിന്ന് ശൂദ്രരുണ്ടായി ഉജ്ജ്വലമായ അർത്ഥം ഹിന്ദുക്കളായ ഭാരതീയർ അംഗീകരിക്കാൻ തയ്യാറാണ് ക്രിസ്ത്യാനികളായ കോശി എബ്രഹാമും മറ്റുള്ളവരും അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യം നിങ്ങൾക്ക് തന്നെ വിട്ടിരിക്കുകയാണ് ചന്ദ്രമാ മനസോ ജാതക്ഷോ സൂര്യോ അജായത മുഖാതിന്ദ്രശ്ചാഗ്നിശ്ച വായുരജായത പ്രജാപതി എന്ന യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ നിന്ന് ചന്ദ്ര ചന്ദ്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് സൂര്യനുണ്ടായി യേശുക്രിസ്തു എന്ന പ്രജാപതിയുടെ മുഖത്തിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും ഉണ്ടായി പ്രജാപതി എന്ന യേശുക്രിസ്തുവിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് വായു ഉണ്ടായി അത്യുജ്വലമായ ഒരു അറിവാണ് ഇത് ലോകത്തിലെ മഹാത്ഭുതങ്ങളായതെങ്കിൽ അതിലൊന്നാമത്തെ മഹാത്ഭുതമാണ് ഇത് എന്ന് പറയാം ഏതായാലും ഈ വ്യാഖ്യാനത്തിൻ്റെ സത്യാവസ്ഥ സ്വയം വിവരിക്കേണ്ടതാണ് അവനവൻ തന്നെ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുക സപ്താസ്യാസൻ പരിധയത്രി സപ്തസമിധകൃത ധീവായജ്ഞം തന്വാനാബന്ധൻ പുരുഷം പശും ഋഗ്വേദത്തിലെ ഈ വരിയുടെ അർത്ഥം സപ്താശ്യാസൻ ഏഴ് ലോകത്തിനെയും അതിജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ച പുരുഷൻ ത്രിസപ്തസമിതകൃത ത്രിസപ്ത മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്നിനെ ഒരുമിച്ച് ചേർത്ത് ഏതാണ് ഇരുപത്തൊന്ന് പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാന സമാനൻ പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചജ്ഞാനേന്ദ്രിയം അതുപോലെ തന്നെ പഞ്ചഭൂതം ഇപ്രകാരം അഞ്ച് ഇൻറ്റു നാല് ഇരുപത് പ്ലസ് ഒന്ന് മനസ്സ് ഈ ഇരുപത്തിയൊന്നിനെയും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് റിഫൈൻ ചെയ്ത് വിവേചനം കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്ത് മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുവാൻ വേണ്ടി അവനിലുള്ള മൃഗീയ സ്വഭാവത്തെ ഒരുമിച്ച് ചേർത്ത് യാഗം നടത്തി മനുഷ്യനെ ശുദ്ധീകരിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം ഈ വേദമന്ത്രത്തിൽ കൊടുത്തതിനെയാണ് പ്രജാപതിയെ തന്നെ കെട്ടിവരിഞ്ഞ് യാഗം ചെയ്തു എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ അർത്ഥം കൊടുത്തിരിക്കുന്നത് വായിക്കുക പ്രജാപതി യാഗം എന്ന ഈ യജ്ഞത്തിന് ഏഴു പരിധികൾ ഉണ്ടായി ഇരുപത്തിയൊന്ന് സമുത്തുക്കൾ ഉണ്ടാക്കപ്പെട്ടു ഇപ്രകാരമുള്ള യാഗത്തിൽ ഹോമിക്കുവാനായിട്ടാണ് പുരുഷനെ യാഗമൃഗമായി സങ്കല്പിച്ചു ബന്ധിച്ചത് ഇവിടെ പറയുന്ന ഏഴു പരിധികളും ഇരുപത്തിയൊന്ന് സമിത്തുക്കളും സാധാരണയായി യാഗങ്ങളിൽ അനുഷ്ഠിക്കാറുള്ള വിധികളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ തന്നെ കെട്ടിമുറിയുന്ന മാതിരി പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രജാപതിയെ മരത്തിൽ കെട്ടിയിട്ട് യാഗം നടത്തുക എന്ന ശുദ്ധ അസംബന്ധമായൊരർത്ഥം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഹിന്ദുക്കൾ പ്രതികരിക്കില്ല എന്ന ഒരൊറ്റ ധൈര്യം കൊണ്ട് മാത്രമാണ് അന്യപന്ഥാവിദ്യത്തെ അയനായ ഇത് മറ്റൊരു വേദത്തിലെ വരിയാണ് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ഒരു പ്രക്രിയയും ലോകത്തിൽ നടക്കുന്നില്ല എന്നർത്ഥമാണ് ഇതിന് ശരിക്കുള്ളത് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം രക്ഷ പ്രാപിപ്പാൻ ഈ പ്രായശ്ചിത്ത ബലിയുടെ ബലിയിലൂടെ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന മർമ്മം വെളിപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പുസ്തകത്തിലെ വ്യത്യസ്തമായ സന്ദർഭത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വരി ചേർത്തിട്ടാണ് ഋഗ്വേദത്തിലെ മറ്റൊരു വരിയെ ന്യായീകരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് വേദങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് മറ്റുപനിഷത്തുക്കളെയും ഉപേക്ഷിച്ച് കോശി എബ്രഹാം എ ഡി നാന്നൂറിൽ എഴുതിയിരിക്കുന്ന ഭവിഷ്യപുരാണത്തിലെ വരികളിലേക്ക് വരികയാണ് കാലാകാലങ്ങളിൽ സംഭവിച്ചത് പലതും എഴുതി ചേർക്കപ്പെട്ട ഒരു പുരാണമാണ് ഭവിഷ്യപുരാണം അത് യേശുവിന് ശേഷമാണ് അതിലെ പ്രധാന ഭാഗങ്ങൾ പലതും എഴുതി ചേർത്തിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ വരികളിലേക്ക് വരാം വത്സ ന്യൂഹ ശൃണുഷ്വേദം പ്രളയ സപ്തമേ അഹനി ഭവിതാത്വം ജനൈസാർദ്ധം ആരുഹ്യ സത്വരം കലിയുടെ അവതാരമുണ്ടായാൽ സംഭവിക്കുന്നത് ന്യൂഹവംശത്തിൽ ജനിച്ച കുറേ കാര്യങ്ങളെയാണ് ഈ ന്യൂഹവംശത്തിലെ ഭാരതത്തിലെ മധ്യപ്രദേശത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജവംശത്തെ ന്യൂഹ എന്ന വാക്കിൽ നിന്ന് നോഹയുടെ പെട്ടകത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കോശി എബ്രഹാം ചെയ്തിരിക്കുന്നത് എന്നിട്ട് തുടരുന്നു ആരൂഹ്യസ്യ കുലൈശാർദ്ധം വിഷ്ണു ധ്യാന പരോഭവത് നോഹ വിഷ്ണുവിനെ ധ്യാനിച്ച് അദ്ദേഹം ഈ കപ്പലിനകത്തേക്ക് കയറി അപ്പൊ നോഹയുടെ ദൈവം വിഷ്ണുവാണെന്നാണ് കൂശി എബ്രഹാമിൻ്റെ വ്യാഖ്യാനം തറക്കേടില്ലാത്തതാണ് ഭവിഷ്യപുരാണത്തിൽ നിന്ന് കൂശി എബ്രഹാം വീണ്ടും പോകുന്നത് ശ്വേതാശ്വേതര ഉപനിഷത്താണ് ശ്വേതാശ്വേതര എന്ന വാക്കിൻ്റെ അർത്ഥം വെളുത്തതും വെളുത്തതല്ലാത്തതും എന്നാണ് കൂശി എബ്രഹാം ശ്വേതാശ്വേതര മഹർഷി എന്ന് പേരിട്ടിരിക്കുന്നു അതിന് ഏതായാലും അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വരിയൊന്ന് നോക്കാം തം ഹദേവം പ്രകാശം മമുക്ഷുർവൈ ശരണമഹം പ്രബദ്ധി പരമാത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടി ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന വരിയെ അദ്ദേഹം വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാനായ ആ ദേവനെ നിത്യത മോക്ഷം ഇച്ഛിക്കുന്നവനായ മഹർഷി ശരണം പ്രാപിക്കുന്നു യോഹന്നാൻ പതിനാറ് എട്ട് യോഹന്നാൻ ഭാരതത്തിലെ മഹർഷിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നും ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്ത ഒരു വരിയിലൂടെ തന്നെ വിവരിച്ചിരിക്കുന്നത് അത്യത്ഭുതകരമായിരിക്കുന്നു ശ്വേതാശ്വേതര ഉപനിഷത്തിനോട് ചേർന്ന് വീണ്ടും ഋഗ്വേദത്തിലേക്കാണ് കടക്കുന്നത് എത്ര പൂർവേ സാധ്യാ ദേവാ എന്ന വരിയെ പല പ്രാവശ്യം പലതരത്തിൽ വ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ചാമത്തെ വ്യാഖ്യാനമാണ് ഇവിടെ വരുന്നത് മനസാക്ഷി യുഗത്തിലും അങ്ങനെ ഒരു യുഗമില്ല ന്യായപ്രമാണ യുഗത്തിലും അങ്ങനെയും ഒരു യുഗമില്ല രക്ഷയ്ക്ക് യോഗ്യരായവർ ചെന്നു ചേരുന്ന അതേ സ്വർഗത്തിൽ തന്നെ പ്രജാപതി യാഗത്തിലൂടെ സാധ്യമായ നിത്യരക്ഷ നേടുന്നവരും ചെന്നു ചേരുന്നു പ്രജാപതി യാഗത്തിലൂടെ ഒരാളും നിത്യരക്ഷ ഭാരതത്തിൽ അഭ്യർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഒരു പന്ഥാവിലൂടെ ചരിച്ചിട്ടുമില്ല ഉയർത്തെഴുന്നേറ്റ പ്രജാപതിയെ ഭക്തൻ ദർശിക്കുന്നു പ്രജാപതി ഉയർത്തെഴുന്നേറ്റിട്ടില്ല പ്രജാപതിയെ ആരും ഹോമിച്ചിട്ടുമില്ല പ്രജാപതി എന്ന് പറയുന്ന പ്രപഞ്ച ചൈതന്യത്തെ ആർക്കും നശിപ്പിക്കാനും സാധ്യമല്ല എന്ന അത്യന്താധുനിക ശാസ്ത്രം energy can neither be created nor be destroyed എന്ന വരിയിലൂടെ വിവരിക്കുന്നുണ്ട് പക്ഷേ എബ്രഹാമിൻ്റെ വരിയിലൂടെ ഉയർത്തെഴുന്നേറ്റ പ്രജാപതിയെ ഭക്തൻ ദർശിക്കുന്ന വരി ഇവിടെ ഇതാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത് തമേവ വിദിത്വാ അമൃതത്യുമേതി നാന്യപന്ധാ വിദ്യതേ അയനായ ഇത് മഹാനാരായണ ഉപനിഷത്തിലെ വരിയാണ് വേദാഹമേദം അറിവ് ജ്ഞാനം വേദം ഇത് ഞാനാണ് അതിമഹത്തായ പ്രപഞ്ചപുരുഷ ചൈതന്യവും ഞാനാണ് ആദിത്യനെ പോലെ വർണ്ണാഭമായി തിളങ്ങുന്ന ഇരുട്ടിനെ അകറ്റുന്ന ആ ചൈതന്യം ഞാൻ തന്നെയാണ് അമരത്വത്തിൻ്റെ നാശമില്ലാത്തതിൻ്റെ അവസ്ഥ ഞാൻ തന്നെയാണ് അതിലേക്കുള്ള പ്രയാണമാണ് അനന്തവും സത്യവുമായ പ്രയാണം എന്ന അത്യുജ്വലമായ മഹാനാരായണ ഉപനിഷത്തിലെ വരികളെ വിവരിച്ചിരിക്കുന്നത് നോക്കുക ഊനമില്ലാത്ത മൃഗമായി സങ്കല്പിച്ച് യാഗം ചെയ്യപ്പെട്ട ആ പുരുഷനെ പരിപൂർണ ദൈവമായി സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായി എന്നെ വലയം ചെയ്യുന്ന അന്ധകാരത്തിനും അപ്പുറത്തായി എൻ്റെ അജ്ഞാനത്തിനും അപ്പുറത്തായി ഞാൻ കാണുന്നു അവനെ ഞാൻ അറിയുന്നു ഈ പുരുഷനെ അറിഞ്ഞാൽ മാത്രമേ മരണത്തെ ജയിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേറെ യാതൊരു വഴിയും അറിയപ്പെട്ടതായിട്ടില്ല for salvation there is no other path except this ഇനി എബ്രഹാമിനോട് രണ്ട് ചോദ്യം ചോദിക്കാം യേശുക്രിസ്തു വേദമായിരുന്നു യേശുക്രിസ്തുവിന് സൂര്യൻ്റെ നിറമുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ചുറ്റും ഇരുട്ട് പകർന്നിരുന്നു യേശുക്രിസ്തു അമന അമരനായിരുന്നു എങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് അദ്ദേഹത്തിലൂടെ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എപ്രകാരമാണ് ഇങ്ങനൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയത് അമൃതസ്യ പരം സേതും ദഗ്ധേന്ദന നിവാനലം ഉപനിഷത്താണ് അടുത്ത് വീണ്ടും എടുത്തിരിക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു വരി അതിൻ്റെ അർത്ഥം വിറകരിഞ്ഞു തീർന്ന അഗ്നി പോലെ തേജസ്വരൂപനായി യഥാർത്ഥത്തിൽ വിറകരിഞ്ഞു തീർന്നു കഴിഞ്ഞാൽ തേജസ്വരൂപനാവില്ല അത് ചാരത്തിൻ്റെ നിറം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചാരത്തിന് എങ്ങനെയാണ് തേജസ്വരൂപമായി തീരുക എന്നറിഞ്ഞുകൂടാ ഈ വരിക്ക് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മരിച്ച് ഉയർത്തെഴുന്നേറ്റ തേജോരൂപം പ്രാപിച്ചവനായി നിത്യരക്ഷയുടെ ദൃഢമായ പാലമായി പരമാത്മാവിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി രക്ഷയ്ക്കുള്ള ഏക വഴിയായി നിൽക്കുന്ന ദേവൻ യേശുക്രിസ്തുവിനെ പോലെ വിളങ്ങി ഇവിടെ പ്രജാപതിയുടെ ഉയർത്തെഴുന്നേൽപ്പ് സംശയരഹിതമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഉപനിഷത്തിന് മുൻപിൽ പറഞ്ഞത് ഋഗ്വേദം അതിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഭവിഷ്യപുരാണം അതിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഈശാവാസ്യോപനിഷത്ത് അതിൻ്റെ മുമ്പിൽ പറഞ്ഞത് ബൃഹദാരണ്യോപനിഷത്ത് പരസ്പരം ബന്ധമില്ലാത്ത അനവധി വരികൾ കൂട്ടിച്ചേർത്ത് അത്യുജ്വലമായൊരു സത്യമുണ്ടാക്കി എന്നൊരു കണ്ടുപിടുത്തം വെച്ചുകൊണ്ട് കോശി എബ്രഹാം ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയുണ്ടായല്ലോ അടുത്തത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ട് ഇരുപത് എല്ലാ നാളും കൂടെയിരിക്കും എന്ന് അവിടെയും ഇവിടെയും തൊടാത്ത മൂന്ന് വാക്കുകളുള്ള ഒരു വരിയുടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് സംസ്കൃത വരി ഉദ്ധരിച്ചാണ് റിവേഴ്സ് മീനിങ് ആണ് പ്രജാപതി ശരതി ഗർഭേ അന്ധ അജായമാനോ ബഹുധാ വിജായതേ തോനിം പരിപശ്യന്തി ധീര തസ്മിൻ ഹതസ്തുർഭുവനാനി വിശ്വ പ്രജാപതി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നു ഇവിടെ കോശി അബ്രഹാം ഗർഭം എന്ന വാക്കിന് ഹൃദയം എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് അവന് ജനനമോ മരണമോ ഇല്ലെങ്കിലും അവൻ പ്രപഞ്ചത്തിൽ ചൈതന്യമായി ജീവനായി ജനിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ രൂപത്തെ കാണി കാണുകയും അവൻ്റെ സ്ഥാനത്തെ അറിയുകയും ചെയ്യുന്നു സകല ലോകവും അവനാൽ പരിപാലിക്കപ്പെടുന്നു അവനെ കൂടാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്നർത്ഥം ഈ അവനാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തു എങ്കിൽ ഈ യേശുക്രിസ്തുവാണോ എല്ലാവരുടെയും ഗർഭത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഗർഭത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രജാപതി എന്ന യേശുക്രിസ്തു പല വിധത്തിൽ പല സ്ഥലത്തും വർത്തിക്കുന്നുണ്ടോ പല യോനികളിലും അദ്ദേഹത്തിനെ പരിപശ്യം ധീരാഹ അതിൻ്റെ അർത്ഥം തസ്യ യോനിം പരിപശ്യം ധീര എല്ലാ യോനികളിലും യേശുക്രിസ്തുവിനെ കാണുന്നു എന്നുള്ളതാണോ കോശി അബ്രഹാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അർത്ഥമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രതികരിക്കേണ്ടത് ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനികളാണ് അടുത്ത വരി കഠോപനിഷത്തിൽ നിന്നാണ് കോശി അബ്രഹാം എടുത്തിരിക്കുന്നത് ഉക്വാ ശ്രുവാച മേധാവി ബ്രഹ്മലോകേ മഹീയതേ സംസാരത്തിൻ്റെ ശബ്ദതരംഗത്തിൻ്റെ ചൈതന്യവും അതുപോലെ കേൾവിയുടെ ചൈതന്യവും വാക്കുകളുടെ ചൈതന്യവും ഇതേ ബ്രഹ്മചൈതന്യമാണ് ആ മഹത്തായ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഊർജസ്രോതസ്സിനെ കുറിച്ചാണ് കടോപനിഷത്തിൽ പറയുന്നത് ഇതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് നോക്കുക ബ്രഹ്മത്വത്തെ നിത്യരക്ഷയുടെ മാർഗത്തെപ്പറ്റി പറഞ്ഞും കേട്ടും ബുദ്ധിമാന്മാർ സ്വർഗലോകത്തിൽ മഹത്വീകരിക്കപ്പെടുന്നു ഇവിടെ നിത്യരക്ഷ എന്ന വാക്കിനെ കുറിച്ച് പറയുന്നില്ല നിത്യരക്ഷയുടെ മാർഗത്തെക്കുറിച്ച് തന്നെ പറയുന്നില്ല അതുപോലെ ബുദ്ധിമാന്മാർ സ്വർഗലോകത്തിൽ മഹത്വീകരിക്കപ്പെടുന്നു എന്നും പറയുന്നില്ല ഇതെല്ലാം കെട്ടിച്ചമച്ച കഥയുടെ ന്യായീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വരികൾ മാത്രമാണ് അന്യോപ്യേവം യോ വിധ്യാത്മമേവം കടോപനിഷത്തിലെ മറ്റൊരു വരിയാണ് എടുത്തിരിക്കുന്നത് സർവചൈതന്യത്തിലും ഇതേ പ്രപഞ്ച ചൈതന്യമാണ് വർത്തിക്കുന്നത് മറ്റൊരു ചൈതന്യവും അതിൽ വർത്തിക്കാനായിട്ടില്ല എന്ന കടോപനിഷത്തിലെ വരിയെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് നിത്യരക്ഷയെപ്പറ്റി അറിയുകയും അതിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന സകലരും ആ നിത്യത പ്രാപിക്കും ഈ നിത്യരക്ഷ എന്ന പദം നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് കടോപനിഷത്തിലെ രണ്ട് വരിയെ എടുത്ത് ബൈബിളീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നിത്യജീവനായുള്ള അപേക്ഷ എന്ന വരികളിലൂടെ കൊടുത്തിരിക്കുന്ന സംസ്കൃത വരി ഇതെവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല സ്വയം ഉണ്ടാക്കിയതാണോ എന്ന് പറഞ്ഞുകൂടാ ഏതായാലും വരികൾ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാം പുരാണത്തിലേതാകാനാണ് സാധ്യത ഏത് പുരാണത്തിലേതാണെന്ന് കോശി എബ്രഹാം പറഞ്ഞിട്ടില്ല വരി ഇപ്രകാരമാണ് ശ്രീശ്ച തേ ലക്ഷ്മീശ്ച പത്നിയ അഹോരാത്രേർ പാർശ്വേ നക്ഷത്രാണി യേശു പ്രജാപതിയുടെ രണ്ട് പത്നിമാരിൽ ഒരാൾ സരസ്വതിയും മറ്റൊരാൾ ലക്ഷ്മിയുമാണ് രാത്രിയിലാണെങ്കിൽ ചൈതന്യവത്തായ നക്ഷത്രങ്ങളുടെ നടുക്ക് അദ്ദേഹം വർത്തിക്കുന്നു അശ്വിനി ദേവന്മാർ അദ്ദേഹത്തിന് രൂപവൃത്താന്തമുണ്ടാക്കി ഇപ്രകാരം പറയുന്ന വരിയിൽ യേശു പ്രജാപതിയുടെ പത്നിമാര് സരസ്വതിയും ലക്ഷ്മിയുമാണെന്ന് കോശി എബ്രഹാം പറഞ്ഞിരിക്കുന്നത് ന്യായമാണോ എന്നും അദ്ദേഹത്തിൻ്റെ ചുറ്റും നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അശ്വിനി ദേവന്മാരാണോ അദ്ദേഹത്തിന് ശരീരം നൽകിയത് എന്നും വ്യക്തമാകേണ്ടത് സ്വയം ക്രൈസ്തവർ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് യാഗപുരുഷനെ കുറിച്ച് ഇല്ലാത്ത വരികളും വേണ്ടാത്ത രീതിയിലും ശാസ്ത്രീയമായി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലും സംസ്കൃത വരികൾ ഉദ്ധരിച്ചും ഉദ്ധരിക്കാതെയും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും വേദവും അതുപോലെ ഉപനിഷത്തുക്കളും വ്യത്യസ്തമായ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലെടുത്ത് യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം യാഗപുരുഷൻ ആടിനെ പോലെ ഇരിക്കണമെന്നും യാഗപുരുഷൻ്റെ തലയിൽ കാട്ടുവള്ളി ചുറ്റണമെന്നും വെറും ശതപഥ ബ്രാഹ്മണത്തിലെ ഒരു വരിയും ഉദ്ധരിക്കാതെ പറഞ്ഞിരിക്കുന്നതും സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണമെന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ ഇല്ലാത്ത വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതും അതുപോലെ യാഗത്തിൻ്റെ മറ്റൊരു കർമ്മത്തെ സൂചിപ്പിക്കുന്ന വരിയെ വീണ്ടും വക്രമായി വ്യാഖ്യാനം ചെയ്ത് സ്വന്തം ജനങ്ങൾ തള്ളിപ്പറയണമെന്നുണ്ടാക്കുകയും യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം എന്ന് തികച്ചും വിവരിക്കുകയോ വീക്ഷിക്കുകയോ പോലും ചെയ്യാത്ത ഒരു ചിന്താധാരയെ സംസ്കൃതത്തിൻ്റെതായി വരുത്തി തീർത്ത് വ്യാഖ്യാനിക്കുകയും യാഗമൃഗത്തെ യൂപത്തോട് ചേർത്ത് കെട്ടണം എന്ന് പറഞ്ഞ പ്രജാപതിയെ വെറും മൃഗമാക്കി മാറ്റുകയും ചെയ്ത് യാഗമൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകണമെന്നും പ്രജാപതി എന്ന് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ യാഗമൃഗമാക്കി മാറ്റി ഈ പ്രജാപതിയിൽ നിന്ന് രക്തം ഇല്ലാത്ത രക്തം ഒഴുകണമെന്ന് വരുത്തി തീർത്ത് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച ചൈതന്യമായ പ്രജാപതി എന്ന സങ്കല്പത്തിൽ യാഗപുരുഷന്റെ എല്ലുകളൊന്നും ഒടിയരുതെന്നും യാഗമൃഗത്തിൻ്റെ തോൽ കീറരുത് എന്നും താനുണ്ടാക്കിയ കഥയ്ക്ക് ന്യായീകരണമെന്നോണം പല ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത വരികൾ ഇല്ലാത്ത രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് പത്ത് ലക്ഷണങ്ങൾ എത്രയോ കാലത്തെ ദുർതപസ് ചെയ്ത് യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം വീണ്ടും ജനിക്കണമെന്നും ദഹിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്ഷാരമാക്കി മാറ്റുക ചാരമാക്കി മാറ്റുക ആ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയാണോ ഉദിക്കുന്നത് എന്നറിഞ്ഞുകൂടാ അങ്ങനെ പുനർജനിക്കണമെന്നും പറഞ്ഞ് അന്ത്യത്തിൽ പത്താമത്തെ ലക്ഷണമായ യാഗമൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കണമെന്ന് പ്രജാപതി എന്ന പ്രപഞ്ച ചൈതന്യത്തെ മൃഗമാക്കി മാറ്റി ആ മൃഗത്തിൻ്റെ തോലും എല്ലും ഒന്ന് ഒടിയരുത് മുറിയരുത് ചോര ഒഴുകണം എല്ലൊടിയണം എന്ന നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ ബാലിശമായ ലക്ഷണങ്ങളുണ്ടാക്കി അതിനെ ദഹിപ്പിച്ചതിന് ശേഷം മാംസം തിന്നണമെന്നും വരുത്തി തീർത്ത് പത്ത് ലക്ഷണങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം കോശി എബ്രഹാം അടുത്ത വരികളിലേക്ക് കടക്കുന്നത് വിചിത്രമായിരിക്കുന്നു അഹം വിശ്വം ഭുവനസ് അഭ്യവാം സുവർണ ജ്യോതിഹി ഇത്രയും നേരം കൂട്ടിയാത്ത മറ്റൊരു ഉപനിഷത്താണ് ഇവിടെ കൂട്ടിയെതിരിക്കുന്നത് തൈത്തരീയോപനിഷത്ത് ഈ ഉജ്ജ്വലമായ വരിക്കർത്ഥം കൊടുത്തിരിക്കുന്നത് പ്രപഞ്ച ചൈതന്യത്തെ ഞാൻ നിയന്ത്രിക്കുന്നു പ്രപഞ്ച ചൈതന്യം എന്നിലധിഷ്ഠാനമാക്കിയിരിക്കുന്നു ആ ജ്യോതിസ്വരൂപമായ ചൈതന്യമാണ് ഞാൻ എന്ന യഥാർത്ഥ അർത്ഥത്തെ സ്വീകരിക്കാതെ മരണത്തെ ജയിച്ച് തേജസ്വരൂപം പ്രാപിച്ച ഞാൻ സകലത്തെയും കീഴടക്കി സർവാധികാരിയായി തീർന്നിരിക്കുന്നു ഈ രണ്ട് വരികളും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തൊരർത്ഥമാണ് കണ്ടുപിടിച്ചെഴുതിയിരിക്കുന്നത് ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പ്രപഞ്ച ശാന്തതയെ ഇപ്രകാരം പറയുന്നുണ്ട് നിഷ്കളം നിഷ്ക്രിയം ശാന്തം നിരവധ്യം നിരഞ്ജനം അമൃതസ്യ പരം സേതും ദഗ്ധേന്ധനമിവാനലം നിഷ്കളമായ കളങ്കമില്ലാത്ത നിഷ്ക്രിയമായ ഊർജം ചൈതന്യമായി നിലനിൽക്കുകയും അതേ സ്ഥാനത്ത് പ്രവർത്തനരഹിതമായി നിലനിൽക്കുകയും ശാന്തമായി വിളങ്ങുകയും നിരന്തരമായി നിൽക്കുകയും തേജോമയമായി നിൽക്കുകയും നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രപഞ്ചത്തിൽ വർത്തിക്കുകയും ചെയ്യുന്ന ആ ചൈതന്യത്തെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഭരണാധികാരികളുടെ പടജ്ജനത്താൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും നിലവിളിക്കാതെയും ഒച്ചയുണ്ടാക്കാതെയും തെരുവീതിയിൽ ശബ്ദം കേൾപ്പിക്കാതെയും കഷ്ടപ്പെടുന്ന ദാസനായി യേശയ്യ പ്രവചനത്തില് അധ്യായങ്ങളിലൂടെ പ്രവാചകൻ ദർശിച്ചിരിക്കുന്ന ദേവൻ യാഗത്തിനായി ഒരുക്കപ്പെട്ടതും യാഗത്തിൽ ദഹനക്രിയയിലൂടെ കടക്കുന്നതും യാഗാനന്തരം മരണത്തെ ജയിച്ച് തേജോരൂപം പ്രാപിച്ച നിത്യരക്ഷയിലേക്ക് നടന്നു കയറുവാനുള്ള ദൃഢമായ പാലമായി വഴിയും സത്യവും ജീവനുമായി നിൽക്കുന്നതുമായ ദർശനം ശ്വേതാശ്വേതര മഹർഷി അതിമനോഹരമായി അവതരിപ്പിക്കുന്നു യേശു യേശുക്രിസ്തു ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ള ശ്വേതാശ്വേതര ഉപനിഷത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്നു എന്ന് പറയുന്നത് അതും ഭാരതത്തിലുള്ള ഋഷിവര്യന്മാർ ഇസ്രായേലിൽ ജനിച്ച വ്യക്തിയെക്കുറിച്ച് വിവരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അസത്യം എത്ര ഗഹനമാണെന്ന് മനസ്സിലാക്കുവാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കട്ടെ അഹം വിശ്വം ഭുവനം അഭ്യവാം ജ്യോതീ ബി സി മൂവായിരത്തഞ്ഞൂറില് രചിക്കപ്പെട്ട തൈത്തരീയോപനിഷത്തിലെ ഈ വരിയുടെ അർത്ഥം പ്രപഞ്ച ചൈതന്യം എന്ന കോൺഷ്യസ്നസ് അഥവാ സ്വബോധം ചൈതന്യം എന്ന പ്രകാശത്തോടു കൂടി വിളങ്ങുന്നു ഇതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കല്ലറ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനമാണിത് ഈ ഉപനിഷത്ത് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഞാൻ പറയുന്നു ഇത് ഇസ്രായേലിൽ വെച്ച് എഴുതിയതല്ല ഈ യജുർവേദീയമായ ഉപനിഷത്ത് ഇത്രയും വ്യക്തമായ രീതിയിൽ ഈ ദുർവ്യാഖ്യാനം നടത്തിയിരിക്കുന്നതിൻ്റെ അഗാധത എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ നീചമല്ലേ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളൊന്ന് ചിന്തിക്കുക കല്ലറ ഭേദിച്ച് മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിന് സംസ്കൃതത്തിലെ തൈത്തരിയോപനിഷത്തിലെ വരിയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ യേശു ക്രിസ്തു പ്രത്യേകിച്ചൊരു മതമുണ്ടാക്കിയത് എന്തിനാണ് അദ്ദേഹം ഹിന്ദുവായി തന്നെ ഭാരതത്തിൽ ജീവിച്ച പോരായിരുന്നു ഈ ഹിന്ദുവായി ജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനികളായ അനുയായികൾ വെറും പള്ളിയും കുരിശും കെട്ടി വളർത്തി ഉയർന്ന ഉയരുന്നത് എന്തിനാണ് അവർക്കും ഹൈന്ദവരുടെ ക്ഷേത്രത്തിലേക്കും ഹൈന്ദവരുടെ വേദത്തിലേക്കും ഹൈന്ദവരുടെ ഉപനിഷത്തിലേക്കും ഹൈന്ദവരുടെ പുരാണത്തിലേക്കും തന്നെ വന്നുകൂടെ ബൈബിൾ എന്ന് പറയുന്ന ഈ കഥാപുസ്തകം വായിച്ച് എല്ലാം അതിലാണെന്നും എല്ലാം യേശുക്രിസ്തുവാണെന്നും പറഞ്ഞ് ഇപ്രകാരം ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി പുസ്തകം അടിച്ചിറക്കുന്നതിനേക്കാൾ എത്രയോ വസ്തുതാപരമായിട്ട് എല്ലാ ഭാരതീയ പുസ്തകങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ നേരിട്ട് അതങ്ങോട്ട് സ്വീകരിച്ചാൽ പോരായിരുന്നോ എന്നുകൂടി ക്രിസ്ത്യാനികൾ ചിന്തിക്കണമെന്നാണ് കോശി എബ്രഹാം പറയുന്നത് എങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർവസംസ്കൃത വരികളും സർവവേദാധിഷ്ഠിത ഗ്രന്ഥങ്ങളും ബൈബിളിനെയും യേശുക്രിസ്തുവിനെയും കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ നേരത്തെ സൂചിപ്പിച്ച് അല്പാൽപ്പം ബൈബിളീകരിക്കലിലൂടെ കടന്ന് പൂർണ്ണമായിട്ടും ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ പുസ്തകത്തിൽ സംസ്കൃത വരികളെ ബൈബിളാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ലോകപാലാനുസൃജായിതി പല പ്രാവശ്യം അർത്ഥം കൊടുത്തതാണ് അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഒരു പരിപാലകൻ ഉണ്ടായിരിക്കണമെന്ന് ആത്മാവായ ദൈവം ചിന്തിച്ചു ദൈവത്തിന് അപ്രകാരം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഇത് ഋഗ്വേദമാണ് ആദ്യത്തേത് ഐതരീയോപനിഷത്താണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായി ഒരു പരിപാലകൻ ആദ്യജാതനായി ജനിച്ചു ആദ്യജാതകനെന്നോ അതുപോലെ പരിപാലകനെന്നോ വാക്കില്ലാത്ത ഇതിൻ്റെ അർത്ഥം വീണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പാപോഹം പാപകർമ്മോഹം എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വരി എടുത്തിരിക്കുന്നത് എന്നറിഞ്ഞുകൂടാ പുരാണമാണെങ്കിൽ ഋഗ്വേദവും ഐതരീയ ബ്രാഹ്മണവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്രഭാത പ്രാർത്ഥന എന്നാണ് മനുഷ്യൻ പ്രവൃത്തിദോഷം കാരണം സമൂലം പാപിയായി തീരുകയായി പ്രവൃത്തിദോഷം എന്ന വാക്കോ അല്ലെങ്കിൽ സമൂലം പാപിയായി തീരുന്നു എന്ന വാക്കോ ഇതിനകത്തില്ല മൃത്യോർമ അമൃതം ഗമയ ഇത് ഉപനിഷത്തിൻ്റെ ശാന്തിമന്ത്രമാണ് ഇതിനെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് പാപത്തിൻ്റെ ഫലമായി മരണത്തിനധീതനായവനെ രക്ഷിച്ച് നിത്യദീപൻ അവകാശിയാക്കിയാലും എന്ന് മോചനത്തിനായി നിലവിളിച്ചപ്പോൾ ആരാ നിലവിളിച്ചത് ആരാണ് മോചനത്തിനായി പ്രാർത്ഥിച്ചത് ആരാണ് നിത്യജീവന് വേണ്ടി പ്രാർത്ഥിച്ചത് പാപഫലത്തിൻ്റെ മരണമാണ് ശിക്ഷ എന്ന് പറഞ്ഞത് ബൈബിളിലാണ് ഉപനിഷത്തുക്കളിലല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം സംഭവാമി യുഗേ യുഗേ ഋഗ്വേദവും യജുർവേദവും ഉപനിഷത്തുക്കളും പ്രഭാത പ്രാർത്ഥനയും കടന്ന് നേരെ ഇതിഹാസത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയിലേക്ക് വന്ന് സംഭവാമി യുഗേ യുഗേ എന്ന് ശ്രീകൃഷ്ണൻ യേശുക്രിസ്തുവിന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വരിയെ ഇതാ ഞാൻ ഉദ്ധാരണത്തിനായി വരുന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു അന്നേനാ തിരോഹതി അത് അതായത് പ്രപഞ്ച ചൈതന്യം അന്നത്തിനതീതമാണ് എന്ന് വ്യാഖ്യാനമാണ് നേരത്തെ കൊടുത്തിരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം അതിശയകരമായി കന്യകയിൽ മനുഷ്യാവതാരം എടുക്കുന്നു അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതിസിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വ്യതിതത്വത പ്രപഞ്ച ചൈതന്യമായ എന്നെ അറിയുന്നവർ വളരെ വിരളമാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വരിക്ക് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം മത്തായിയുടെ സുവിശേഷം പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാപി സ്വപസ്തിഷു എന്ന വരിയെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യോഹന്നാൻ ഞാൻ ജീവന്റെ അപ്പമാകുന്നു യോഹന്നാൻ ഇപ്രകാരം അർത്ഥം നൽകിയിരിക്കുന്നു ഇപ്രകാരം അനവധി അനവധി സംസ്കൃത വരികൾ എടുത്ത് നിന്ദ്യമായ രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് ക്രൈസ്തവവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തെ തീർത്തും എതിർക്കണമെന്നും പ്രതികരിക്കണമെന്നും അനുവദിക്കരുതെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ കൂടി ഭാരതത്തിലെ ഇരുപത് ശതമാനം ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ബൈബിളോ ക്രിസ്തുവോ വേദത്തിൽ ഇല്ല എന്ന് വ്യക്തമായി അറിയാവുന്നവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണവും അതുതന്നെയാണ് ഭാരതത്തിൻ്റെ കപ്പിലൂടെ വിദേശീയമായ മതം കുടിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രം വിനീത പ്രണാമം